ഗയാശ്രദ്ധാന്നമുക്തിശ്ചേതുപായോ നാപരസ്ത്വിഹ കിം വിധേയം മയാ പ്രേത തത്വം വദ സവിസ്തരം യതി ഗയാശ്രാദ്ധാത് മുക്തി ന ഭവതി അന്യ ഉപായ കശ്ചിദപി അത്ര നാസ്തി തസ്മാത് അധുന മയാ കിം വിധേയം പ്രേത അധുന കിം വിധേയം ഇതി സവിസ്തരം മാം വദ തത് കരിഷ്യാമി ഇതി